ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കർമ്മഫലം എന്ന് പറയുമ്പോൾ റിസൾട്ട് അല്ല നീ പ്രവർത്തിക്കുക അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നീ ബോധർ ചെയ്യേണ്ട എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല റിസൾട്ട് കർമ്മത്തിൻ്റെ ഭാഗമാണ് റിവാർഡിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അർജുനൻ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഗുരുവിനെ കൊന്നാൽ ആചാര്യനെ കൊന്നാൽ പിതാമഹനെ കൊന്നാൽ ബന്ധുക്കളെ കൊന്നാൽ എന്ത് വിചാരിക്കുമെന്ന് ധരിച്ച് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ തളർന്നു വീണപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഈ കർമ്മഫലത്തെക്കുറിച്ച് കർമ്മത്തിൻ്റെ കർമ്മത്തെ കർമ്മത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയും എന്ന ചിന്ത നിന്നെ ബാധിക്കേണ്ട കാര്യമില്ല കർമ്മഫലം റിസൾട്ട് എന്നുള്ളതാണെങ്കിൽ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അനവധി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ലഭിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും സർവ സമൃദ്ധികളും നീ അനുഭവിക്കേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജയിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിൽ രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിന് സമൃദ്ധി ഉണ്ടാക്കുക രാജാവ് സമൃദ്ധമായ രാജ്യത്തെ ഭരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വരി ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോൾ കർമ്മഫലം എന്നുള്ളത് കർമ്മത്തിൻ്റെ റിവാർഡാണ് കർമ്മത്തിൻ്റെ റിസൾട്ട് അല്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് യോഗസ്ഥ കുരുകർമാണി സംഘം ത്യക്വാദനം ജയ യോഗസ്ഥ യോഗത്തിൽ നിന്നുകൊണ്ട് കുരുകർമാണി കർമ്മത്തെ നീ ചെയ്യുക സംഘം ത്യക്വാ ധനഞ്ജയ ഹേ ധനഞ്ജയ ഹേ അർജുന കർമ്മത്തോടുള്ള അറ്റാച്ച്മെന്റ് ത്യക്വ ഉപേക്ഷിച്ചിട്ട് യോഗിയെ പോലെ യോഗത്തിൽ വർത്തിച്ചുകൊണ്ട് നിന്റെ കർമ്മത്തെ നീ അനുഷ്ഠിക്കുക സിദ്ധ അസിദ്ധ്യോഹോ സമോഭൂത്വ സമത്വം യോഗ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ് അർജുന ഈ സമയത്ത് നീ ചിന്ത ചിന്തിക്കേണ്ടത് യോഗ ഉച്ചതി യോഗം എന്ന് പറയപ്പെടുന്നത് സിദ്ധ അസിദ്ധി സിദ്ധിയും അസിദ്ധിയും അത് എന്തെല്ലാമാണോ ലഭിക്കുന്നത് ലഭിക്കുന്നതും ലഭിക്കാത്തതും ലാഭവും നഷ്ടവും ഇവയെല്ലാം സമൂഭൂത്വ തുല്യമായി ദർശിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനത്തെയാണ് യഥാർത്ഥത്തിൽ യോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് ഹേ അർജുന നീ യോഗത്തിൽ നിന്നുകൊണ്ട് യോഗിയെ പോലെ നിന്റെ കർമ്മം അനുഷ്ഠിക്കുക ദൂരേണ ചവരം കർമ്മ ബുദ്ധിർ യോഗാധനഞ്ജയ ഹേ ധനഞ്ജയ ദൂരേണ ഹി അവരം വളരെ വളരെ അവരം ഇൻഫീരിയർ ആണ് കർമ്മം എന്ന് പറയുന്നത് കർമ്മ ദൂരേണ ഹി അവരം കർമ്മം എന്ന് പറയുന്നത് ബുദ്ധിയേക്കാൾ ജ്ഞാനത്തേക്കാൾ വളരെ വളരെ ഇൻഫീരിയർ ആണ് ബുദ്ധവും ശരണമന്വിച്ച ആ ബുദ്ധിയിൽ ആ ജ്ഞാനത്തില് നീ ശരണം പ്രാപിക്കുക റിവാർഡിനെ ഹേതുവായിക്കൊണ്ട് ഒരു കാരണവശാലും കർമ്മത്തെ പ്രാപിക്കരുത് റിവാർഡിന് ഹേതുവായിട്ടുള്ള പുരസ്കാരത്തിന് ഹേതുവായിട്ടുള്ള കൃപണാഹ ഫലഹേതവ റിവാർഡിനെ കാരണമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഫാർ ഇൻഫീരിയർ ആണ് കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാക്കി ആ കർമ്മത്തിന്റെ റിവാർഡിനെ ഹേതുവാകാത്ത രീതിയിൽ പ്രവർത്തിക്കണമെന്ന അറിവ് നിനക്ക് എപ്പോഴുണ്ടാകുന്നു ആ അറിവാണ് നീ എന്നും പ്രാപിക്കേണ്ടത് ആ അറിവ് പ്രവർത്തനത്തിന്റെ അറിവാണ് നിസ്സംഗത്വത്തിന്റെ അറിവാണ് ആ അറിവ് നിനക്ക് ഉണ്ടാകണം ബുദ്ധിയുക്തോ ജഹാതീഹ ഉപേ സുഹൃത ദുഷ്കൃതി തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം ബുദ്ധിയുക്തൻ വിഷ്ണത്തിന്റെ പരമകാഷ്ടയിലെത്തിയ വ്യക്തി സുഹൃതമാണോ ദുഷ്കൃതമാണോ എന്ന വേർതിരിവിൽ നിന്ന് ഈ രണ്ട് ഉഭയെ രണ്ടിൽ നിന്നും മോചിതനായിട്ട് ജഹാതി ഇഹ ആ മോചനം നേടിയ രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം കാരണം ആ ബുദ്ധിയാണ് നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആ ബുദ്ധിയുക്തനായിട്ട് ഹേ അർജുന നീ എന്താണ് ചെയ്യേണ്ടത് തസ്മാത് യോഗായ യുജ്യസ്വ യോഗിയെ പോലെ യോഗ അവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് അതിനകത്ത് സുഹൃതമാണോ ദുഷ്കൃതമാണോ ചെയ്യുന്നത് എന്ന വേർതിരിവില്ലാതെ യുജസ്വ യുദ്ധം നീ ചെയ്യുക യോഗ കർമ്മസുകൗശലം കൗശലം കർമ്മത്തിൻ്റെ പരമകാഷ്ട എന്ന് പറയുന്നത് കർമ്മസു കൗശലം ഏറ്റവും അധികം സ്കിൽഫുൾ ആയിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് തന്നെയാണ് യോഗം ജ്ഞാനത്തിൻ്റെ പരമകാഷ്ട യോഗം എന്നുള്ളത് പോലെ കർമ്മത്തിൻ്റെ പരമകാഷ്ടയും കർമ്മയോഗമാണ് എന്ന് നീ അറിയണം രണ്ടും ഒരേ ബിന്ദുവിൽ വന്ന് അവസാനിക്കുന്നത് കൊണ്ട് ജ്ഞാനയോഗത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ കർമ്മയോഗത്തിലൂടെ എത്തുവാൻ വേണ്ടി ഹേ അർജുന നീ നിന്റേതായിട്ടുള്ള ധാർമ്മികാനുഷ്ഠാനമായ കർമ്മം അനുഷ്ഠിക്കുക കർമ്മജം ബുദ്ധിയുക്ത ഹി ഫലം ത്യക്വാമനീഷിന റിവാർഡിനെ ത്യക്വാ ഉപേക്ഷിച്ചിട്ട് മനീഷിനഹ മനുഷ്യന്മാര് കർമ്മജം ബുദ്ധിയുക്താഹി ബുദ്ധിയോടുകൂടി ബുദ്ധിയോഗത്തോടുകൂടി അവനവന്റെ പ്രവർത്തനം അനുഷ്ഠിക്കുന്ന മനുഷ്യരുണ്ട് അവര് ജന്മ ബന്ധ വിനിർമുക്ത നിരന്തരമായിട്ടുള്ള ജനന മരണത്തിൽ നിന്ന് മോചിതരായിട്ട് പദം ഗച്ഛന്തി അനാമയം അവസാനത്തേതായ ലക്ഷ്യത്തില് അവ്യയമായ ലക്ഷ്യത്തിലേക്ക് പരമപദത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു യഥാ മോഹകലീലം മോഹകലിലം വ്യതിതരിഷ്യതി കൺഫ്യൂഷൻ കൊണ്ട് ഡെല്യൂഷൻ കൊണ്ട് വ്യക്തമായ അറിവ് ഇല്ലാത്തത് കൊണ്ട് യഥാതേ മോഹകലിലം അപ്രകാരമുള്ള അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വ്യതിതരിഷ്യതി നിന്റെ വിഷ്ണത്തിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന് നീ മാറുകയാണെങ്കിൽ നീ അപഭ്രംശം സംഭവിച്ചവനെ പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ തഥാ ഗന്ധാശി നിർവേദം നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച കേട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും ശ്രുതസ്യ ശ്രോതവ്യസ്യ ശ്രുതസ്യ ച കേൾക്കാൻ പോകുന്നതിനെ കുറിച്ചും അറിയുമ്പോൾ അല്ലെങ്കിൽ കേൾവിയിലൂടെ അറിയുമ്പോൾ കേട്ടതിലൂടെ അറിയുമ്പോൾ തഥാ ഗന്ധാശി നിർവേദം you will become differently indifferent എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അട്ടർ കൺഫ്യൂഷനിൽ തന്നെ നിരന്തരം ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഈ കൺഫ്യൂഷൻ മാറിയിട്ട് ബുദ്ധിയെ ഫോക്കസ് ചെയ്ത് ബുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കാതെ കുറിച്ചും കേൾക്കാൻ പോകുന്നതിനെ കുറിച്ചും ചിന്തിക്കാതെ അവയിലെ സന്ദേശങ്ങൾ ഇപ്പോൾ അതൊന്നും സ്വീകരിക്കാതെ ഞാൻ പറയുന്ന ധർമ്മത്തെ യോഗിയെ പോലെ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വന്തം കർമ്മം അനുഷ്ഠിക്കുക ശ്രുതി വിപ്രതിപന്നാതേ നിശ്ചല സമാധാവചല ബുദ്ധി തദാ യോഗം അവാപ്സ്യസി തേ ശ്രുതി വിപ്രതിപന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ തേ നീയ ഇപ്പോൾ കേട്ട് അവസാനം നീ ഒരു കൺക്ലൂഷനിലെത്തണം യഥാ സ്ഥാസ്യതി നിശ്ചല ആ നിശ്ചലമായ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബിന്ദുവിലേക്ക് നീ എത്തണം അവിടെ എത്തുന്ന അവസരത്തില് സമാധാവചലാബുദ്ധി ബുദ്ധി അചലമായ ബുദ്ധി ചാഞ്ചല്യമില്ലാത്ത വിസ്ഡം സമമായ അവസ്ഥയില് നീ പ്രാപിക്കുമ്പോൾ തഥാ യോഗം അവാപ്സ്യസി ത്വം അവാപ്സ്യസി ആ സമയത്ത് നീ യോഗിയുടെ അവസ്ഥയായ യോഗ സ്ഥാനത്തില് എത്തും അതായത് ഏതാണ്ട് കർമ്മയോഗവും ജ്ഞാനയോഗവും ഒരുമിച്ച് ചേർന്ന് പരമമായ ഒരവസ്ഥയുണ്ട് യോഗിയുടേതായ അവസ്ഥ ആ അവസ്ഥയിലേക്ക് ഹേ അർജുന നീ എത്തും സ്ഥിതപ്രജ്ഞാഭാഷ സമാധിസ്ഥ കേശവ സ്ഥിതധീഹി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം യോഗിയുടെ അവസ്ഥയിലേക്ക് നീ എത്തുമെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞ സമയത്താണ് അർജുനൻ ആട്ടർ കൺഫ്യൂഷൻ വന്നത് എന്താണ് ഈ യോഗിയുടെ അവസ്ഥ എന്താണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന അവസ്ഥ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധി സ്ഥസ്യ കേശവ ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന യോഗി അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണ് സമാധിസ്ഥസ്യ കേശവ അദ്ദേഹത്തിന്റെ സമാധി അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് കേശവ സ്ഥിതധി അദ്ദേഹത്തിന്റെ ബുദ്ധി എങ്ങനെയിരിക്കും കിം പ്രഭാഷയിത അദ്ദേഹം എങ്ങനെ സംസാരിക്കും കിം ആസീത എങ്ങനെ ജീവിക്കും എങ്ങനെ ഇരിക്കും വ്രജേത കിം എങ്ങനെയാണ് അദ്ദേഹം നടക്കുക എങ്ങനെയാണ് അദ്ദേഹം കറങ്ങിക്കൊണ്ടിരിക്കുക ഒരു കൺഫ്യൂഷനിൽ പെട്ടിരിക്കുന്ന ഒരു ശിശു അച്ഛനോട് ആചാര്യനോട് അധ്യാപകനോട് ചോദിക്കുന്നത് മാതിരിയാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത് ശ്രീകൃഷ്ണൻ അർജുനനോട് യോഗിയെ പോലെ പ്രവർത്തിക്കാൻ പറഞ്ഞ സമയത്ത് എങ്ങനെയാ യോഗിയെ പോലെ പ്രവർത്തിക്കുക എങ്ങനെയാ സ്ഥിതപ്രജ്ഞനെ പോലെ പ്രവർത്തിക്കുക എന്ന സംശയമാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുക ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചോദ്യം നമ്മളാണ് ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത് എന്ന് വിചാരിക്കുക എന്നിട്ട് ശ്രീകൃഷ്ണന്റെ വരികൾ ശ്രദ്ധിക്കുക വളരെ രസകരമായ വരികളാണ് കാരണം ശ്രീകൃഷ്ണൻ ഡൗൺ ടു എർത്ത് നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ വലത് സൈഡിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അർജുനന്റെ അവസ്ഥ നമ്മളുടെ പലരുടെയും അവസ്ഥയാണ് കൺഫ്യൂഷനിൽ ഇരുന്ന് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലിരിക്കുന്ന അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്ന അതേ ചോദ്യം നാം ചോദിക്കുകയാണെന്ന് വിചാരിച്ചാൽ ശ്രീകൃഷ്ണന്റെ ഉത്തരം ഇതായി പ്രകാരം വരുന്നു പ്രജഹാതി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ മനസ്സിനകത്തുള്ള എല്ലാ അത്യാഗ്രഹങ്ങളെയും പ്രജഹാതി അവയെ ഉപേക്ഷിച്ച് ഏതൊരു മനുഷ്യനാണോ ജീവിക്കുന്നത് ഹേ അർജുന ആത്മന്യേവ ആത്മനാതുഷ്ട അവനവനിൽ സംതൃപ്തി കണ്ടെത്തുവാൻ അവനവന്റെ ആത്മചൈതന്യത്തിൽ അവനവന്റെ കർമ്മത്തിൽ അവനവന്റെ ധർമ്മത്തിൽ അവനവന്റെ ജീവിത ശൈലിയിൽ നന്മകളിൽ സന്തോഷം കണ്ടെത്തുവാൻ ആരാണോ ശ്രമിക്കുന്നത് ആർക്കാണോ സാധിക്കുന്നത് അവനെയാണ് സ്ഥിതപ്രജ്ഞസ്തദോച്യത്തെ അവനെയാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുക ഈ ഒരു അവസ്ഥ നമുക്ക് എത്തുകയാണെന്ന് വിചാരിക്കുക ഞാൻ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ഭക്ഷണം എൻ്റെ കർമ്മം എൻ്റെ ധർമ്മം എൻ്റെ വാക്ക് എൻ്റെ നോട്ടം എൻ്റെ ശ്രുതി തുടങ്ങിയവയിലെ സാത്വിക ഭാവത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ നന്മകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തിയിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോഴാണ് സ്ഥിതപ്രജ്ഞനാവുക സർവഭൗതിക ജീവിതത്തിന്റെ അനുഭവങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് സാധിക്കണം എന്നാ ശ്രീകൃഷ്ണൻ പറഞ്ഞത് കാരണം അർജുനനോട് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യാൻ പറഞ്ഞില്ല ഭൗതിക ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനവനിലെ നന്മകളിലെ ഫോക്കസ് ചെയ്തുകൊണ്ട് നന്മ സ്വീകരിച്ച് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയെയാണ് യോഗിയായ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് എന്ന് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കിയപ്പോൾ അത് നമ്മളെക്കുറിച്ച് കൂടിയുള്ള എക്സ്പ്ലനേഷൻ ആണെന്ന് നാം മനസ്സിലാക്കണം ദുഃഖേഷ്വനുദ്വിഗ്നമനാഹ സുഖേഷു വിഘടസ്പൃഹ ദുഃഖം വരുമ്പോൾ ഡിപ്രസ്ഡ് ആകാതിരിക്കുക അനുദ്വിഗ്നമനാഹ മാനസികമായി ഡിപ്രസ്ഡ് ആകാതിരിക്കുക സുഖേഷു വിഘടസ്പൃഹ സുഖം വരുമ്പോൾ സർവത് മറന്ന് എക്സൈറ്റഡ് ആകാതിരിക്കുക വീത രാഗ ഭയ ക്രോധ സ്ഥിതധീർ മുനിരുച്യതേ രാഗം അറ്റാച്ച്മെന്റ് ഭയം ക്രോധം ദേഷ്യം ഇവയിൽ നിന്ന് വീത ഡിറ്റാച്ചഡ് ആയിട്ട് സ്ഥിതധീർ ആരാണോ വർത്തിക്കുന്നത് അദ്ദേഹത്തിനെ മുനിരുച്യതേ അദ്ദേഹത്തിനെ മുനി എന്ന് പറയുന്നു ദുഃഖം വരുമ്പോൾ ഡിപ്രസ്ഡ് ആകാതിരിക്കുക പരിധിക്കപ്പുറം സുഖം വരുമ്പോൾ എക്സൈറ്റഡ് ആകാതിരിക്കുക പരിധിക്കപ്പുറം ആരാണോ ഓവർ അറ്റാച്ച്മെന്റും ഓവർ അംബീഷനും ഭയവും ക്രോധവും ഇല്ലാതെ വർത്തിക്കുന്നത് അവനെയാണ് മുനി എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞന്റെ മറ്റൊരു ഭാവമാണ് അത് യഹ സർവത്രാൻ അഭിസ്നേഹ തത്ത പ്രാപ്യ ശുഭാശുഭം ശുഭവും അശുഭവും തത്തത് പ്രാപ്യ അതിലേത് തന്നെ പ്രാപിച്ചാലും അനഭിസ്നേഹം അറ്റാച്ച്മെന്റ് ഇല്ലാതെ എല്ലാത്തിൻ്റെയും ശുഭാശുഭങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇല്ലാതെ വർത്തിക്കുന്നവൻ ആരാണോ ന അഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത അഭിനന്ദനങ്ങൾക്ക് അദ്ദേഹം വഴിപ്പെടാറില്ല ദ്വേഷ്യ വാക്കുകൾക്ക് നദ്വേഷ്ടി ദ്വേഷ്യ വാക്കുകൾക്ക് അദ്ദേഹം വഴിപ്പെടാറില്ല അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ അദ്ദേഹത്തിൻ്റെ ബുദ്ധി എവിടെയാണോ വർത്തിക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ സ്ഥിതപ്രജ്ഞന്റെ ബുദ്ധിയുടെ അസ്തിത്വം എന്ന് പറയുന്നത് അതായത് നിസ്സംഗത്വത്തോടുകൂടി കർമ്മധർമ്മങ്ങൾ അനുഷ്ഠിച്ച് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾക്കും അതുപോലെ പുച്ഛമായിട്ടുള്ള ദ്വേഷം നിറഞ്ഞ വാക്കുകൾക്കും ഒന്നും വഴിപ്പെടാതെ ജീവിക്കുന്ന വ്യക്തിയുടെ പ്രജ്ഞാനം എവിടെ വർത്തിക്കുന്നുവോ ആ വർത്തിക്കുന്ന സ്ഥലത്തെയാണ് സ്ഥിതപ്രജ്ഞന്റെ ബുദ്ധിയുടെ അസ്തിത്വം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഥാ സംഹരതേ ചായം കൂർമ്മ അംഗാനീവ സർവശ ഒരു ആമ അതിൻ്റെ അംഗങ്ങളെ അവയവങ്ങളെ അകത്തേക്ക് വലിച്ചെടുത്തിരിക്കുന്നത് പോലെ യഥാ സംഹരത്തെ സർവവിധത്തിലുള്ള ഭൗതിക സ്റ്റിമുലസുകളിൽ നിന്നും സ്റ്റിമുലൈകളിൽ നിന്നും ഒരു യോഗിക്ക് അദ്ദേഹത്തിൻ്റെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിച്ചെടുത്ത് ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യപ്രജ്ഞാ പ്രതിഷ്ഠിത അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങളിൽ തന്നെയാ വർത്തിക്കുക ഇന്ദ്രിയങ്ങൾ ബാഹ്യമായ ദ്രവ്യങ്ങളിൽ വർത്തിക്കാറില്ല കണ്ണ് കണ്ണിൽ തന്നെ വർത്തിക്കുന്നു കാഴ്ചയിൽ വർത്തിക്കില്ല ചെവി ചെവിയിൽ വർത്തിക്കുന്നു ചെവി ആനന്ദകരമായ ഭൗതിക സുഖങ്ങളിൽ വർത്തിക്കില്ല മൂക്ക് മൂക്കിൽ തന്നെ വർത്തിക്കുന്നു മൂക്ക് സുഗന്ധമുള്ള പുഷ്പത്തിൽ വർത്തിക്കാറില്ല ഇത്ര രസകരമായ കമ്പാരിസനാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് അതിൻ്റെ അർത്ഥം പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ ശരീരത്തിൽ അടക്കി വെച്ച് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് ജീവിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് അദ്ദേഹം പറയുകയാണ് വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യദേഹിന ഭൗതിക സുഖങ്ങളിൽ താല്പര്യമില്ലാത്ത വ്യക്തി വർത്തിക്കുമ്പോൾ ആ ദേഹി ഏത് ശരീരത്തിലാണോ ഇരിക്കുന്നത് ആ ജീവാത്മാവ് ഏത് ശരീരത്തിലാണോ ഇരിക്കുന്നത് നിരാഹാരസ്യ ദേഹിനഹ ആ വ്യക്തിയുടെ മുമ്പിൽ എല്ലാ ഭൗതിക സുഖങ്ങളും സ്വയം ബൂമറാങ് പോലെ തിരിച്ചു പോകും ഒരു തരത്തിലും വ്യക്തിയെ സ്വാധീനിക്കാതെ അദ്ദേഹത്തിനെ സ്പർശിക്കാതെ അദ്ദേഹത്തിൽ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാകാതെ അവ തിരിച്ചു പോകും യഥാർത്ഥത്തിൽ ബലൂണിനോട് താല്പര്യമില്ലാത്ത കുട്ടിയുടെ മുമ്പിൽ ബലൂൺ കച്ചവടക്കാരൻ ബലൂൺ കൊണ്ടുവച്ചാൽ എങ്ങനെയിരിക്കും അയാൾ കുറച്ചു നേരം നോക്കും അവസാനം ബലൂൺകാരൻ തിരിച്ചു പോകുന്നത് പോലെ വിഷയത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികളുടെ മുമ്പിൽ വിഷയങ്ങൾ തനിയെ റിട്ടേൺ അടിക്കും രസവർജം രസ അപി അശ്യ പരം ദൃഷ്ട്വാ നിവർത്തതി ഇദ്ദേഹത്തിന് രസങ്ങളിൽ താല്പര്യമുണ്ടോ എന്ന് രസങ്ങൾ തന്നെ നോക്കും അവസാനം ഇദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ല പരമമായ അവസ്ഥയിലേക്ക് എത്താൻ പോകുന്ന വ്യക്തികൾ വ്യക്തിക്ക് ഭൗതിക സുഖത്തിൽ താല്പര്യമില്ല രസങ്ങളിൽ താല്പര്യമില്ലെന്ന് അറിയുമ്പോൾ ഈ രസങ്ങൾ തന്നെ റിട്ടേൺ ചെയ്യും ഈ രസങ്ങൾ ഒരു കാരണവശാലും അദ്ദേഹത്തിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാതെ പുറകോട്ട് പോകും യതോഹ്യപി കൗന്തേയ പുരുഷസ്യ വിപശ്ചിത ഹേ കൗന്തേയ മനുഷ്യന്റെ വിപശ്ചിത ബുദ്ധിമാനായ മനുഷ്യന്റെ ഇന്ദ്രിയാണി പ്രമാദീനി എക്സൈറ്റഡ് ആയിട്ടുള്ള കൂടി വർദ്ധിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ പ്രസഭം മനഃ ഹരന്തി വളരെ ശാന്തമായ മനസ്സിനെ പോലും ഉജ്ജ്വലമായ മനസ്സിനെ പോലും ഈ വിഷയങ്ങൾ ഹരിക്കുന്നു സ്വാധീനിക്കുന്നു യഥാർത്ഥത്തിൽ ഭൗതിക സുഖങ്ങൾ ചുറ്റുപാടുമുള്ള വസ്തുതകൾ ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള പുരുഷനെ പോലും വിപശ്ചിത പുരുഷസ്യ ജ്ഞാനിയായിട്ടുള്ള മനുഷ്യന്റെ പോലും മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെ എക്സൈറ്റേഷൻ മൂലം സ്വാധീനിക്കപ്പെടുന്നു എന്ന് നീ അറിയണം അതായത് ഇന്ദ്രിയങ്ങളെ അത്രത്തിൽ അത്രയും എളുപ്പത്തിൽ നിഗ്രഹിക്കാൻ സാധ്യല്ല കൺട്രോൾ ചെയ്യാൻ സാധ്യല്ല വളരെ അധികം സ്ട്രൈവ് ചെയ്യുന്ന സ്ട്രഗിൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിമാനായ യോഗിയായ മനുഷ്യനെ പോലും ചുറ്റുപാടുകൾ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നീ അറിയണം താനി സർവാണി സംയമ്യ യുക്ത ആസീതമത്പര അതുകൊണ്ട് താനി സർവാണി സംയമ്യ ആ ഇന്ദ്രിയങ്ങളെ മുഴുവനും സംയമിച്ച് യുക്ത ആസീതമൽപര പ്രപഞ്ച ചൈതന്യമായ എന്നില് അല്ലെങ്കിൽ ഈശ്വരനില് ഫോക്കസ് ചെയ്തുകൊണ്ട് വശേഹി യസ്യ ഇന്ദ്രിയാണി ആരുടെ ഇന്ദ്രിയങ്ങളാണോ അവനവന്റെ വശത്തിലുള്ളത് കൺട്രോളിലുള്ളത് നിയന്ത്രണത്തിലുള്ളത് അങ്ങനെയുള്ള മനുഷ്യനില് പ്രജ്ഞ എവിടെയാണോ ഇരിക്കുന്നത് തസ്യ പ്രതി പ്രജ്ഞാഹ തത്ര പ്രതിഷ്ഠിത അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ അദ്ദേഹത്തിൻ്റെ ബുദ്ധി അദ്ദേഹത്തിൻ്റെ തന്നെ നിയന്ത്രണത്തിലാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്തേഷൂപജായത്തെ വിഷയാൻ പുംസഹ ധ്യായതോ വിഷയങ്ങളെ ഇന്ദ്രിയ സുഖങ്ങൾ നൽകുന്ന ഭൗതിക വസ്തുക്കളിൽ ഏത് മനുഷ്യനാണോ ധ്യാനിക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് ചിന്ത കേന്ദ്രീകരിക്കുന്നത് സംഘസ്ഥേഷൂപജായതേ അവിടെ അദ്ദേഹത്തിന് അറ്റാച്ച്മെന്റ് ഉണ്ടാകും ഏതൊന്നിനെ കുറിച്ചാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് നിരന്തരം ചിന്തിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് നിരന്തരം അറ്റാച്ച്മെന്റ് ഉണ്ടാകും സംഘാ സഞ്ജായതേ കാമ അറ്റാച്ച്മെന്റ് കൊണ്ട് ആഗ്രഹമുണ്ടാകും കാമാത് ക്രോധോ അഭിജായതേ ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടാകും ക്രോധാത് ഭവതി സമ്മോഹ ദേഷ്യത്തിൽ നിന്ന് കൺഫ്യൂഷൻ എന്ന സമ്മോഹമുണ്ടാകും സമ്മോഹാത് സ്മൃതി വിഭ്രമ കൺഫ്യൂഷനിൽ നിന്ന് ഓർമ്മക്കുറവ് റാഷണൽ തിങ്കിങ് ഇല്ലായ്മ ഇവയുണ്ടാകും സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ normal thinking rational thinking rational vision ഇല്ലാതെയായി കഴിഞ്ഞാൽ ബുദ്ധിനാശം സംഭവിക്കും ഒരു വൈസ് മാൻ എന്ന് പറയുന്നവൻ ബുദ്ധിമാൻ എന്ന് പറയുന്നവൻ വിഡ്ഢിയായിട്ട് ഇടിയേറ്റായിട്ട് തീരും ബുദ്ധിനാശാത് പ്രണശ്യതി ബുദ്ധിനാശം സംഭവിക്കുന്നതോടുകൂടി ആ മനുഷ്യൻ നശിക്കുന്നു സാധാരണ മനുഷ്യനല്ലാതെയായിത്തീരുന്നു ബുദ്ധിമാൻ എന്ന പേരിൽ നിന്ന് മോചനം നേടി വിഡ്ഢിയായിത്തീരുന്നു രാഗ ദ്വേഷ വിയുക്തൈസ്തു അറ്റാച്ച്മെന്റും ദ്വേഷ്യവും ആരാണോ അതിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നത് വിഷയാനിന്ദ്രിയൈശ്ചരൻ വിഷയങ്ങളെ ഭൗതിക സുഖങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ ആരാണോ നിയന്ത്രിക്കുന്നത് നിയന്ത്രിതമായ സെൻസറി ഓർഗൻസ് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ആരാണോ ചരിക്കുന്നത് ആത്മവശ്യർവിധേയാത്മ സ്വന്തം നിയന്ത്രണത്തിൽ ആരാണോ വർത്തിക്കുന്നത് പ്രസാദം അധികച്ചതി സ്വാഭാവികമായും അദ്ദേഹം ശാന്തമായ അവസ്ഥയിലേക്ക് ശാന്തിയിലേക്ക് പ്രാപിക്കുന്നു അധികച്ചതി വളരെ വേഗം എത്തിപ്പറ്റുന്നു എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് അർത്ഥം ഓവർ അറ്റാച്ച്മെന്റോ ഓവർ ആങ്കറോ അതുണ്ടാകരുത് വിഷയങ്ങളിൽ പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത് അവനവനിൽ നിയന്ത്രണം ഉണ്ടാകണം ഇപ്രകാരമുള്ള ആത്മാവ് മനുഷ്യൻ മഹത് വ്യക്തി ആരാണോ അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രസാദമധിഗച്ഛതി പീസ് എന്ന ശാന്തമായ അവസ്ഥയെ പ്രാപിക്കുക തന്നെ ചെയ്യും ഹേ അർജുന പ്രസാദേ സർവദുഃഖാന ഹാനി അസ്യോപജായത്തെ ശാന്തിയില് സർവദുഃഖാന എല്ലാ ദുഃഖങ്ങളുടെയും ഹാനി ഇല്ലാത്ത അവസ്ഥ അസ്യ ഉപജായത്തെ ശാന്തി ഉണ്ടാകുന്നു എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും നശിക്കുന്നു പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠത്തെ പ്രസന്നമായ ചിത്തത്തില് പ്രസന്നമായ ചേതസില് മനസ്സില് ഹേ അർജുന ബുദ്ധി പര്യവതിഷ്ഠത്തെ ബുദ്ധി വർത്തിക്കുന്നു എവിടെയാണ് അദ്ദേഹത്തിന്റെ ബുദ്ധി വർത്തിക്കുന്നത് എന്ന് അർജുനൻ ചോദിച്ചില്ലേ ആ സമയത്താണ് പറയുന്നത് എല്ലാവിധത്തിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഒരു വ്യക്തി ശാന്തമായ അവസ്ഥയെ പ്രാപിക്കുമ്പോൾ ആ ശാന്തമായ അവസ്ഥയിൽ ശാന്തിയില് ആണ് ഈ സ്ഥിതപ്രജ്ഞന്റെ ബുദ്ധി വർത്തിക്കുന്നത് അസ്ഥി ബുദ്ധി അയുക്ത നായുക്തസ്യ ഭാവന നാഭാവയത ശാന്തി അശാന്തസ്യ കുത സുഖം അയുക്തസ്യ ബുദ്ധി ന അസ്ഥി ഒരു കാരണവശാലും സ്റ്റെബിലിറ്റി എത്താത്ത വ്യക്തിക്ക് വിസ്ഡം എന്നുള്ളത് ഉണ്ടാവില്ല എന്നുവെച്ചാ അയുക്തസ്യ ഭാവന ബുദ്ധി സ്റ്റെബിലൈസ്ഡ് ആകാത്ത വ്യക്തിക്ക് ചിന്ത സ്റ്റെബിലൈസ്ഡ് ആക്കാൻ സാധ്യമല്ല ഭാവന അഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം ഇപ്രകാരം ഭാവനയും ചിന്തയും ബുദ്ധിയും ഏകാഗ്രമാക്കാൻ സാധിക്കാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാന്തി എന്നുള്ളത് ഉണ്ടാവുന്നില്ല സമാധാനം എന്നുള്ളത് ഉണ്ടാവുന്നില്ല അശാന്തസ്യ ശാന്തമായ അവസ്ഥ പ്രാപിക്കാൻ സാധിക്കാത്ത ശാന്തന് കുതസുഖം എവിടെ നിന്നാണ് സുഖം ലഭിക്കുക ഇന്ദ്രിയാണാം ഹിചരതാം യന്മനോ അനുവിധീയതേ ഇന്ദ്രിയങ്ങളുടെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ സുഖദുഃഖങ്ങൾ അനുസരിച്ച് യന്മനോ അനുവിധീയതേ ആരുടെ മനസ്സാണോ നിയന്ത്രണം ഈ ഭൗതിക സുഖങ്ങൾക്കായിക്കൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ചരതാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തദശ്യ ഹരതി പ്രജ്ഞാം അദ്ദേഹത്തിന്റെ പ്രജ്ഞയെ ബുദ്ധിയെ ഈ ഇന്ദ്രിയ സുഖങ്ങൾ തന്നെ ഹരിക്കുന്നു സ്വീകരിക്കുന്നു തടസ്സപ്പെടുത്തുന്നു അവയെ നിയന്ത്രിക്കുന്നു എപ്രകാരം വായു നാവമിവാംഭസി ഒരു വഞ്ചി വായുവിന്റെ വേഗത്തില് വായുവിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പോവുകയാണെങ്കിൽ വായുവിന്റെ കാറ്റിന്റെ സ്വാധീനം കൊണ്ട് പോവുകയാണെങ്കിൽ ആ വഞ്ചി എങ്ങോട്ടാണോ പോകുന്നത് അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ മനസ്സ് ഇന്ദ്രിയ സുഖങ്ങൾക്കായി കൊണ്ട് തന്നെ ചലിച്ചു പോകുന്നതായി കാണാൻ സാധിക്കും കാറ്റടിക്കുന്ന ദിശയിലേക്ക് വഞ്ചി പോകുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോകുന്ന ദിശയിലേക്ക് ഇയാളുടെ ബുദ്ധിയും മനസ്സും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും തസ്മാ അസ്യ മഹാബാഹു നിഗ്രശീതാനി സർവശ സർവതും നിയന്ത്രിച്ചുകൊണ്ട് നിഗൃഹീതാനി സർവശ സർവപ്രകാരത്തിലും ഹേ മഹാബാഹുവായ അർജുന ഇവയെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്തേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ കർമ്മം മാത്രം ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ സ്വാധീനത്താൽ മനസ്സിനെ വലിച്ചിഴയ്ക്കാൻ അനുവദിക്കാതെ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളുടെ റോള് മാത്രം കൊടുത്തുകൊണ്ട് ഹേ അർജുന നീ പ്രവർത്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ റോൾ ചെയ്യുന്നു പ്രജ്ഞ എന്ന ബുദ്ധി പ്രജ്ഞയുടെ സ്ഥാനത്തിലിരുന്ന് അതിൻ്റെതായ കർമ്മം അനുഷ്ഠിക്കുന്നു ബുദ്ധിമാൻ ബുദ്ധിമാനെ പോലെ പെരുമാറുന്നു പ്രവർത്തിക്കുന്നു കർമ്മനിരതനാകുന്നു എന്നർത്ഥം യാനിഷ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി സർവചരാചരങ്ങൾക്കും യാ നിഷ രാത്രിയാകുന്ന അവസരത്തിൽ തസ്യാ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ജാഗർത്തി സംയമി അദ്ദേഹം ജാഗ്രത് അവസ്ഥയിലിരിക്കുന്നു അതിന്റെ അർത്ഥം അദ്ദേഹം ഉറങ്ങുന്നില്ല എന്നല്ല സർവചരാചരങ്ങളും ഉറങ്ങുവാനുള്ള കാരണത്തെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ ബുദ്ധിയിലൂടെ ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് മനസ്സിലാവും സർവ്വജീവജാലങ്ങൾ ഉറങ്ങാൻ കാരണം പ്രപഞ്ച ചൈതന്യത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് സർവഭൂതങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമാനായ യോഗി ആ പരമചൈതന്യത്തിൻ്റെ അസ്തിത്വത്തെ എല്ലാ രാത്രികളിലും ഉറങ്ങുന്ന ജീവജാലങ്ങളിലും അദ്ദേഹത്തിന് കാണാൻ സാധിക്കും യസ്യാം ജാഗ്രതി ഭൂതാനി സർവചരാചരങ്ങളും കർമ്മോന്മുഖരാകുന്ന ദിവസങ്ങളില് ജാഗ്രത അവസ്ഥയിലിരിക്കുന്ന ആ അവസ്ഥയില് സാനിഷ പശ്യതോ മുനെ ആ ജീവജാലങ്ങളില് നാം ദൂരെ നിന്ന് നോക്കിയാൽ കാണാത്ത വിധത്തിൽ ഉറങ്ങിക്കിടക്കുന്ന പോലെയുള്ള ചൈതന്യത്തെ ഈ സന്യാസിക്ക് യോഗിക്ക് കാണാൻ സാധിക്കും അതായത് ഉറങ്ങിക്കിടക്കുന്നവരിൽ ചൈതന്യവത്തായ ആ പ്രപഞ്ച ചൈതന്യത്തെയും പ്രവർത്തിക്കുന്നവരിൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെ നാം പുറത്തു നിന്ന് നോക്കിയാൽ കാണുന്ന ചൈതന്യത്തെയും ഒരു യോഗിക്ക് ഒരേപോലെ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ വിശകലനാത്മകമായ ബുദ്ധിയിൽ രാത്രിയും പകലും ഒരേപോലെ വിശകലനത്തിന് വിധേയമാക്കാവുന്നതാണ് എന്ന് അർത്ഥം ആപൂജ്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപഹ പ്രവിശന്തിയത് അത്യുജ്വലമായ അനന്തമായ സമുദ്രത്തിലേക്ക് സർവനദികളും വന്ന് ചേരുമ്പോഴും ഈ സമുദ്രം അചലമായി ഒരേ അളവിൽ നിൽക്കുന്നത് പോലെ തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമി എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും എല്ലാവിധത്തിലുള്ള ദർശനങ്ങളും ഒരു യോഗിയിലേക്ക് വന്ന് പ്രവഹിക്കുമ്പോഴും പ്രവേശിക്കുമ്പോഴും യോഗിയാണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം ഓവർഫ്ലോ ചെയ്യുകയില്ല യോഗിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിതപ്രജ്ഞാവസ്ഥ അതിജീവിച്ച് പുറത്തേക്ക് പോവില്ല യോഗിയെ പോലെ തന്നെ വർത്തിക്കും അതേ സമയത്ത് ഈ കാമങ്ങൾക്ക് അടിമപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം തുള്ളിച്ചാടുകയും ഓവർഫ്ലോ ചെയ്യുകയും എല്ലാം സംഭവിക്കും അതുകൊണ്ട് അത്യാഗ്രഹങ്ങൾ എല്ലാം വരുമ്പോഴും ആഗ്രഹങ്ങൾ എല്ലാം വരുമ്പോഴും ദർശന സ്പർശന ശ്രവണ സുഖങ്ങളെല്ലാം ഒരു യോഗിക്ക് കിട്ടുമ്പോഴും ആ യോഗിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റെബിലൈസ്ഡ് ആണ് ശാന്തമാണ് ശാന്തിയുടെ അവസ്ഥയിലാണ് കാമങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനെ പരിധിക്കപ്പുറം സ്വാധീനിക്കില്ല ആഗ്രഹങ്ങളെ സ്വാധീനിക്കില്ല ദർശനങ്ങളെ സ്വാധീനിക്കില്ല കാരണം അദ്ദേഹം സ്റ്റെബിലൈസ്ഡ് ആണ് എപ്രകാരം എന്നാൽ ഏതെല്ലാം നദികൾ സമുദ്രത്തിൽ വീഴുമ്പോഴും സമുദ്രം ഒരു പരിധിക്കപ്പുറം തുള്ളിച്ചാടി ഓവർഫ്ലോ ചെയ്യാത്തതുപോലെ തന്നെയാണ് ഒരു യോഗിയുടെ മാനസികാവസ്ഥ ഇവിടെയെല്ലാം ശ്രീകൃഷ്ണൻ അർജുനനോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സാഖ്യയോഗത്തിലൂടെ ശരീരത്തെക്കുറിച്ചുള്ള വർണ്ണന പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള വർണ്ണന ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അറിവ് നമ്മളുടെ ശരീരത്തിലേക്ക് പോകുമ്പോൾ ഇൻഫർമേഷനും സ്റ്റിമുലൈയും ശരീരത്തിലേക്ക് പോകുമ്പോൾ ആ ശരീരം എപ്രകാരമാ എപ്രകാരമാണ് അവയിൽ നിന്നെല്ലാം മോചനം നേടി സ്റ്റെബിലൈസ്ഡ് വിഷനിലേക്ക് എത്തേണ്ടത് എന്ന ഇൻഫർമേഷനാണ് സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ അർജുനനിലൂടെ നൽകുന്നത് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും ഒരു പരിധിക്കപ്പുറം പലതിനോടുമുള്ള അറ്റാച്ച്മെന്റ് ആണ് കാരണമായി തീരുന്നത് ഏതെല്ലാം നമുക്ക് വേണം ഏതെല്ലാം നമുക്ക് വേണ്ട എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നമ്മളിൽ ഇല്ല കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ് ബ്ലഡ് പ്രഷറും ഹാർട്ട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആൻജിയോപ്പതിയും ആൻജിയോത എല്ലാ വിധത്തിലുള്ള രോഗവും രോഗചികിത്സയും രോഗദർശനവും ട്രീറ്റ്മെൻറ്റും എല്ലാം നടക്കുന്നത് ഇതിന് കാരണം വളരെ വ്യക്തമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാം നമുക്ക് നമ്മളുടെ കുടുംബത്തിന് നമ്മളുടെ ബന്ധുക്കൾക്ക് നമ്മളുടെ സുഹൃത്തുക്കൾക്ക് ഇവർക്കെല്ലാമുള്ള അമിതമായ ആഗ്രഹം ഒന്ന് നിയന്ത്രിച്ചാൽ സംതൃപ്തമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന കൃഷ്ണ സന്ദേശമാണ് നാം അനുകരിക്കേണ്ടത്